ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं मेन तस्मै श्रीगुरवे नमः ॐ नमो ഭഗവത്തെ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത് ശ്ലോകങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ പൃഥു മഹാരാജാവിൻ്റെ പ്രാർത്ഥനകൾ ശ്ലോകം ഇരുപത്തിമൂന്ന് पृथुरुवाच वरान् विपोतत् परदेश्वराद्भुत कथं वृणीते गुणविक्रियात्मनाम् येनारकाणामपि सन्धि താനീശ കൈവല്യപതേ പ്രണേന വിവർത്തനം പൃഥു മഹാരാജാവ് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ വരദായകരായ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠൻ അങ്ങാകുന്നു ആയതിനാൽ പ്രകൃതിയുടെ ഗുണങ്ങളാൽ സംഭ്രമചിത്തരാകുന്ന ജീവസത്തകൾക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വരങ്ങൾ ജ്ഞാനിയായ ഒരു വ്യക്തി എന്തിന് അങ്ങയോട് ചോദിക്കണം അത്തരം അനുഗ്രഹങ്ങൾ നരകീയാവസ്ഥയിൽ ജീവിക്കുന്ന ജീവസത്തകൾക്ക് പോലും യാന്ത്രികമായി ലഭ്യമാണ് എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങേക്ക് അങ്ങയുടെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരാനുള്ള അനുഗ്രഹം നൽകാൻ നിശ്ചയമായും കഴിയും പക്ഷേ അത്തരമൊരനുഗ്രഹം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശ്ലോകം ഇരുപത്തിനാല് न कामयेनाद तदप्यहम् क्वचिन् न यत्र युष्माच्चरणाम्बुजासव महत्तमान्दहृदयान्मुखच्युतो विवर्तनम् എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ആയതിനാൽ അങ്ങയുടെ പാദപങ്കജങ്ങളിലെ അമൃതിന്റെ മധുരമില്ലാത്ത ഒരു വരം അങ്ങയുടെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരുന്ന വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കുറഞ്ഞ പക്ഷം ഒരു ദശലക്ഷം കാതുകൾ ഉണ്ടാകാനുള്ള വരം ലഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ അങ്ങയുടെ പരിശുദ്ധ ഭക്തന്മാരുടെ മുഖങ്ങളിൽ നിന്ന് അങ്ങയുടെ പാതാരവിന്ദങ്ങളെക്കുറിച്ച് ഉതിരുന്ന മഹത്വങ്ങൾ അത്രയും കാതുകളിലൂടെ എനിക്ക് ശ്രവിക്കാൻ കഴിയും ശ്ലോകം ഇരുപത്തിയഞ്ച് സ ഉത്തമശ്ലോകമഹന്മുഖച്യുതോ ഭവത്പദാംബോജസുതാകണാനിലഃ സ്മൃതിം പുനർവിസ്മൃതതത്വവത്മനാം കുയോഗിനാം നോ വിതരത്യലം വരൈ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ മഹത് വ്യക്തികൾ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങളാൽ അങ്ങയെ സ്തുതിക്കുന്നു അത്തരം സ്തുതികൾ അങ്ങയുടെ പാദപങ്കജങ്ങളിലെ കുങ്കുമപ്പൂവിന്റെ കണികകൾ പോലെയാണ് മഹാഭക്തന്മാരുടെ വക്രങ്ങളിൽ നിന്നുള്ള അതീന്ദ്രിയ സ്പന്ദനങ്ങൾ അങ്ങയുടെ പാതാരവിന്ദങ്ങളിലെ കുങ്കുമ സൗരഭ്യം വഹിച്ചുകൊണ്ടുവരുമ്പോൾ വിസ്മൃതിയിലാണ്ട ജീവസത്ത ക്രമേണ അങ്ങയുമായുള്ള അവന്റെ ശാശ്വത ബന്ധത്തിന്റെ സ്മരണയിലേക്ക് ഉണരും ഭക്തന്മാർ അപ്രകാരം ക്രമാനുഗതമായി ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ശരിയായ നിഗമനത്തിലെത്തും എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ എനിക്ക് അതിനാൽ അങ്ങയുടെ ഭക്തന്മാരുടെ വക്രങ്ങളിൽ നിന്ന് ശ്രവിക്കാനുള്ള അവസരമൊഴിച്ച് മറ്റൊരു വരവും ആവശ്യമില്ല ശ്ലോകം ഇരുപത്തിയാറ് യശ ശിവം സുശ്രവ ആര്യസംഗമേ യദൃച്ഛയാചോപശൃണോതി തേ സകൃത് കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീര്യത് പ്രവവേ ഗുണസംഗ്രഹേച്ഛയാ വിവർത്തനം അത്യുന്നത മഹിമയാർന്ന എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഒരുവൻ പരിശുദ്ധ ഭക്തന്മാരുമായുള്ള സഹവാസത്താൽ ഒരിക്കലെങ്കിലും അങ്ങയുടെ കർമ്മങ്ങളുടെ മഹത്വങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവൻ ഒരു മൃഗമല്ലെങ്കിൽ ഭക്തന്മാരോടുള്ള സംസർഗം ഉപേക്ഷിക്കില്ല കാരണം ബുദ്ധിയുള്ള ഒരു വ്യക്തിയും അവരോടുള്ള സഹവാസം തള്ളിക്കളയാൻ മാത്രം ശ്രദ്ധ കെട്ടവരാകില്ല അങ്ങയുടെ പരിമിതികളില്ലാത്ത കർമ്മങ്ങളും അതീന്ദ്രിയ മഹിമകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യദേവത പോലും അവിടുത്തെ മഹത്വങ്ങളുടെ കീർത്തനവും ശ്രവണവും സ്വീകരിച്ചിരുന്നു ശ്ലോകം ഇരുപത്തിയേഴ് അതാ ത്വാഖില പുരുഷോത്തമം गुणालयं पद्मकरेवलालस अप्यावयोरेगपदी स्पृतो कलिर्न स्यात् कृतत्वचरणैकदानयो വിവർത്തനം ഇപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ കയ്യിലൊരു താമരപ്പൂവേന്തിയ ഭാഗ്യദേവത സേവനം ചെയ്യുന്നതുപോലെ സേവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ സർവാധീശനും പരമദിവ്യോത്തമ പുരുഷനുമായ ഭഗവാൻ സർവ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സംഭരണിയാകുന്നു ഞാനും ലക്ഷ്മീദേവിയും ഒരേ സേവനത്തിൽ അതീവ ശ്രദ്ധയോടെ മുഴുകുമ്പോൾ ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവയത്കർമ്മണിന സമീഹിതം കരോഷിഫൽ ग्वप्युरुदीनवल्सर स्व വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ജഗദീശ്വര ലോകത്തിന്റെ മാതാവും ഭാഗ്യദേവതയുമായ ലക്ഷ്മിക്ക് അങ്ങേയറ്റം പ്രിയങ്കരമായ സേവനത്തിന്റെ അതേ തലത്തിലേക്ക് ഞാൻ നുഴഞ്ഞു കയറുന്നതിൽ എന്നോട് കോപമുണ്ടായേക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു എങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ പോലും അങ്ങ് എന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം സാധുക്കളോട് വളരെ താൽപ്പര്യമുള്ളവനും അങ്ങേക്കു വേണ്ടി നിരർത്ഥകങ്ങളായ സേവനങ്ങൾ പോലും മഹാമനസ്കതയോടെ സ്വീകരിക്കുന്നവനുമാണ് അവിടുന്ന് അതുകൊണ്ട് ദേവി ദേഷ്യത്തിലായാൽ പോലും അങ്ങ് ദേവിയില്ലാതെ എന്തും നിർവഹിക്കാൻ സ്വയം പര്യാപ്തനാകയാൽ അങ്ങേക്ക് ദോഷമൊന്നും ഭവിക്കയില്ലെന്ന് ഞാൻ കരുതുന്നു श्लोकम् इन्पत् भजन्त्यतत्वामद एव साधवो व्युदस्तमायागुणविप्रमोदयम् भवत्पदानुस्मरणादृते सताम् निमित्तमन्यद्भगवन्न विद्महे विवर्तनम् സർവദാ മുക്തരായ മഹാവിശുദ്ധരായ വ്യക്തികൾ അങ്ങയുടെ ഭക്തിയുത സേവനം സ്വീകരിച്ചു എന്തുകൊണ്ടെന്നാൽ ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രമേ ഒരുവന് ഭൗതികാസ്തിത്വത്തിന്റെ മിഥ്യാമോഹങ്ങളിൽ നിന്ന് മോചിതനാകാൻ കഴിയും അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ മുക്താത്മാക്കൾ അങ്ങയുടെ പാദങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊഴിച്ച് അവർ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം തേടുന്നതിന് മറ്റൊരു കാരണവുമില്ല ശ്ലോകം മുപ്പത് മന്യേ ഗിരം തേ ജഗദാം വിമോഹിനീം വരം വൃണീഷ്വേദി ഭജന്തമാഥയത് വാചാനുതന്ധ്യായതി തേ ജനോസിത കഥം പുനഃ കർമ്മ കരോതി മോഹിത വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് അങ്ങയുടെ ഭക്തന്മാരോട് പറഞ്ഞത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ് വേദങ്ങളിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആകർഷണങ്ങൾ തീർച്ചയായും അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാർക്ക് യോജിച്ചവയല്ല ജനങ്ങൾ പൊതുവെ വേദങ്ങളുടെ മധുരവചസ്സുകളാൽ ബന്ധിതരായി കർമ്മഫലങ്ങളിൽ മോഹിതരായി तथा त्वमेवार्हसि വിവർത്തനം ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവസത്തകളും അങ്ങയുടെ മായാശക്തി മൂലം അവരുടെ വ്യവസ്ഥാനുസൃതമായ യഥാർത്ഥ പദവി മറന്നുപോവുകയും അജ്ഞതയാൽ എല്ലായ്പ്പോഴും സമൂഹം സൗഹൃദം സ്നേഹം തുടങ്ങിയ രൂപങ്ങളിൽ ഭൗതിക സന്തോഷം ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആയതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ സ്വീകരിക്കാൻ ദയവായി എന്നോട് ആവശ്യപ്പെടരുതേ അതേസമയം ഒരു പിതാവ് തന്റെ പുത്രന് അവൻ ആവശ്യപ്പെടാതെ തന്നെ വേണ്ടതെല്ലാം നൽകുന്നതുപോലെ എനിക്ക് ആവശ്യമെന്ന് അങ്ങേക്ക് തോന്നുന്നതെല്ലാം തന്ന് അനുഗ്രഹിക്കുകയും വേണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ हरि ओं तत्सत्